അധ്യായം രണ്ട് ഇസ്രയേലിന്റെ പുത്രന്മാരാവിത് രൂപേൻ ഷിമയോൻ ലേവി യഹൂദ ഇസാഖാർ സെബുലൂൻ ദാൻ യോസെഫ് ബെന്യാമീൻ നഫ്താലി ഗാദ് ആഷർ യഹൂദയുടെ പുത്രന്മാർ യേർ ഓനാൻ ഷേല ഇവർ മൂവരും കനാന്യ സ്ത്രീയായ നിന്ന് അവന് ജനിച്ചു യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു അവന്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു യഹൂദയുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമൂൽ സേരഹിന്റെ പുത്രന്മാർ സിമ്രി യഥാൻ ഹേമാൻ കൽക്കോൽ ദാര ഇങ്ങനെ അഞ്ചു പേർ കർമ്മിയുടെ പുത്രന്മാർ ശബ്ദാർപ്പിത വസ്തുവിൽ അകൃത്യം ചെയ്തു ഇസ്രയേലിനെ കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ യേഥാന്റെ പുത്രന്മാർ അസരിയാവ് ഹെസ്രോന് ജനിച്ച പുത്രന്മാർ എരഹ്മേൽ രാം കിലുബായി രാം അമീനാദാബിനെ ജനിപ്പിച്ചു അമീനാദാബ് യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു നഹശോൻ ശൽമയെ ജനിപ്പിച്ചു ശൽമ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി തന്റെ ആദ്യജാതൻ ഏലിയാബിനെയും രണ്ടാമൻ അബിനാദാബിനെയും മൂന്നാമൻ ഷിമയെയും നാലാമൻ നഥനേലിനെയും അഞ്ചാമൻ രദ്ദായിയെയും ആറാമൻ ഓസേമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർ സെരൂയയും അബീഗയിലുമായിരുന്നു സെരൂയയുടെ പുത്രന്മാർ അബിഷായ് യോവാബ് അസാഹേൽ ഇങ്ങനെ മൂന്ന് പേർ അബിഗയിൽ അമാസയെ പ്രസവിച്ചു അമാസയുടെ അപ്പൻ ഇസ്മായില്യനായ യേഥർ ആയിരുന്നു ഹെസറോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസൂബയിലും യരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു അവളുടെ പുത്രന്മാർ യേശർ ശോബാബ് അർദോൻ അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു ഹൂർ ഊരിയെ ജനിപ്പിച്ചു ഊരി ബസലേലിനെ ജനിപ്പിച്ചു അതിന്റെ ശേഷം ഹെസ്രോൻ ഗിലയാദിന്റെ അപ്പനായ മഖീറിന്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് അറുപത് വയസ്സായിരുന്നു അവൾ അവന് സെഗൂബിനെ പ്രസവിച്ചു സെഗൂബ് യായിരിനെ ജനിപ്പിച്ചു അവന് ഗിലയാദ് ദേശത്ത് ഇരുപത്തിമൂന്ന് പട്ടണം ഉണ്ടായിരുന്നു എന്നാൽ ഗശൂരും അരാമും യായിരിന്റെ പട്ടണങ്ങളെയും കെനാത്തിനെയും അതിന്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ അറുപത് പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു ഇവരെല്ലാവരും ഗലയാദിന്റെ അപ്പനായ മാഖീരിന്റെ പുത്രന്മാരായിരുന്നു ഹെസറോൻ കാലേബ് എഫ്രാത്തയിൽ വെച്ച് മരിച്ച ശേഷം ഹെസറോന്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അഷ്ഹൂരിനെ പ്രസവിച്ചു ഹെസറോന്റെ ആദ്യജാതനായ യരഗ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ രാം ബൂന ഓരൻ ഓസേൻ അഹിയാവ് യരഹ്മേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾക്ക് അതാര എന്നു പേർ അവൾ ഓനാമിന്റെ അമ്മ യരഹ്മേലിന്റെ ആദ്യജാതനായ രാമിന്റെ പുത്രന്മാർ മയസ് യാമീൻ ഏക്കർ ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി യാദ ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ് അബീഷൂർ അബീഷൂരിന്റെ ഭാര്യയ്ക്ക് അബീഹയിൽ എന്നു പേർ അവൾ അവന് അഹ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു നാദാവിന്റെ പുത്രന്മാർ സേലദ് അപ്പയും എന്നാൽ സേലദ് മക്കളില്ലാതെ മരിച്ചു അപ്പയീമിന്റെ പുത്രന്മാർ ഇഷി ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ അഹ്ളയും ഷമ്മായിയുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ യേഥർ യോനാഥാൻ എന്നാൽ യേഥർ മക്കളില്ലാതെ മരിച്ചു യോനാഥന്റെ പുത്രന്മാർ പേലത്ത് സാസ ഇവർ എരക്മേലിന്റെ പുത്രന്മാർ ശേഷാന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു ശേഷാന് മിശ്രീമിനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു അവന് യർഹ എന്നു പേർ ശേഷാൻ തന്റെ മകളെ തന്റെ ഭൃത്യനായ എർഹയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ അവന് അത്തായിയെ പ്രസവിച്ചു അത്തായി നാഥാനെ ജനിപ്പിച്ചു നാഥാൻ സാബാദിനെ ജനിപ്പിച്ചു സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു എഫ്ലാൽ ഒബേദിനെ ജനിപ്പിച്ചു ഒബേദ് യേഹുവിനെ ജനിപ്പിച്ചു യേഹു അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് ഹേലസിനെ ജനിപ്പിച്ചു ഹേലസ് ഏലയാശയെ ജനിപ്പിച്ചു എലയാശ സിസ്മായിയെ ജനിപ്പിച്ചു സിസ്മായി ഷല്ലൂമിനെ ജനിപ്പിച്ചു ഷല്ലൂം യക്കമ്യാവെ ജനിപ്പിച്ചു യക്കമ്യാവ് എലീഷാമെ ജനിപ്പിച്ചു എരങ്മേലിന്റെ സഹോദരനായ കാലേബിന്റെ പുത്രന്മാർ അവന്റെ ആദ്യജാതനും സീഫിന്റെ അപ്പനുമായ മേശ ഹെബ്രോന്റെ അപ്പനായ മാരേഷയുടെ പുത്രന്മാരും ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ് തപ്പൂഹ് രേക്കം ക്ഷേമ ഷേമ യോർക്കയാമിന്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു രേക്കം ഷമ്മായിയെ ജനിപ്പിച്ചു ഷമ്മായിയുടെ മകൻ മാവോൻ മാവോൻ ബെത്സൂറിന്റെ അപ്പനായിരുന്നു കാലേബിന്റെ വെപ്പാട്ടിയായ യഫ ഹാരാനെയും മോസയെയും ഗാസേസിനെയും പ്രസവിച്ചു ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു യാതയുടെ പുത്രന്മാർ രേഖം യോഥാം ഗേശാൻ പേലത്ത് ഏഫ ഷയഫ് കാലേബിന്റെ വെപ്പാട്ടിയായ മയഖ ഷേബരിനെയും തിർഹനെയും പ്രസവിച്ചു അവൾ മദ്മന്നയുടെ അപ്പനായ ഷയഫ് മക്ബേനയുടെയും ഗിബേയുടെയും അപ്പനായ ഷെവ എന്നിവരെയും പ്രസവിച്ചു കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു ഇവരത്രേ കാലേബിന്റെ പുത്രന്മാർ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ കിരിയത് യയാരിമിന്റെ അപ്പനായ ശോബാൽ ബെത്ലഹേമിന്റെ അപ്പനായ ശൽമ ബെത് ഗാദേരിന്റെ അപ്പനായ ഹാരെഫ് കിരിയത് യയാരീമിന്റെ അപ്പനായ ശോബാലിന് പുത്രന്മാർ ഉണ്ടായിരുന്നു ഹാരോവെ മെന്നുഹോത്തിന്റെ പാതി കിരിയത് യയാരീമിന്റെ കുലങ്ങളാവിത് ഇത്രിയർ പൂത്യർ ശുമാത്യർ മിസ്രായർ ഇവരിൽ നിന്ന് സോരാത്യരും എസ്താവോല്യരും ഉത്ഭവിച്ചു ശൽമയുടെ പുത്രന്മാർ ബേത്ലഹേം നെതോഫാത്യർ അത്രോത് ബേത് യോവാബ് മാനഹത്തിരിൽ പാതി സോര്യർ യബ്ബസിൽ പാർത്തുവന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത് തിരാത്യർ ശിമയാത്യർ സുഖാത്യർ ഇവർ രേഖാബ് ഗ്രഹത്തിന്റെ അപ്പനായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാകുന്നു